കൃഷ്ണമുദ്ദിശ്യ മന്ത്രേണ ചരേത് പൂജാവിധിം ക്രമാത് പ്രദക്ഷിണ നമസ്കാരാൻ പൂജാന്തേ സ്തുതിമാചരേത് തഥാ കൃഷ്ണം ഉദ്ദിശ്യ പൂജാവിധി ക്രമാത് പൂജാവിധിം ച മന്ത്രേണ ചരേത് ഷോഡശോപചാര പൂജാവിധിം ചരേത് തഥാ പ്രദക്ഷിണ നമസ്കാരാൻ പ്രദക്ഷിണാൻ കൃത്വ നമസ്കാരാംശ്ച കൃത്വ പൂജാന്തേ एता एतादृशीं स्तुतिम् आचरेत् कीदृशीमिति अतः वक्ष्यते